ആയിരിക്കണം പീസ്ഫുൾ ആയിരിക്കണം ഒറ്റ വാക്കില് മീനിങ് ഫുൾ ആയിരിക്കണം ധന്യമായൊരു ജീവിതം നയിക്കണം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇത് തന്നെയാ മരണത്തിന്റെ അവസാനത്തെ ശ്വാസം വരെ ഈ രാഷ്ട്രം ഈ ധർമ്മം മരണത്തിന്റെ അവസാനത്തെ ദിവസം വരെ പരമപവിത്രമായ ഭാരതം പരമപവിത്രമായ സനാതനധർമ്മം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ധർമ്മം ഭാരതീയ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാത്ത ധർമ്മം ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു ധർമ്മം ലോകത്തിലെ എഴുന്നൂറ്റി മൂന്ന് കോടി ജനതയ്ക്കും വേണ്ടി ഭാരതത്തിലെ നൂറ്റി ഇരുപത്തൊന്ന് കോടി ജനതയും പ്രാർത്ഥിച്ചതൊന്ന എല്ലാവർക്കും നന്മ വരുത്തേണമേ ജഗതീശ്വര ഹിന്ദുവിന് നന്മ വരുത്തണം നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല ഭാരതീയർക്ക് നന്മ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല എല്ലാവർക്കും അതുകൊണ്ടാ ഭാരതം മരിക്കാത്തത് അതുകൊണ്ടാ ഭാരതം തകരാത്തത് അതുകൊണ്ടാ ഭാരതം തളരാത്തത് ഭാവ രാഗ താളം ഭാരതം ഭാവ രാഗ താളമുള്ളൊരു രാഷ്ട്രം പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ളൊരു രാഷ്ട്രം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ചൊരു രാഷ്ട്രം ഇവിടെ വന്ന് കൊല വിളിച്ചു കൊന്നു കുഴിച്ചു മൂടിയവരെ പോലും പ്രതികാരാഗ്നിയിലൂടെ പ്രതികാരം ചെയ്യാത്തൊരു രാഷ്ട്രം എല്ലാവർക്കും നന്മ വരുത്താൻ വേണ്ടി പ്രാർത്ഥിച്ച രാഷ്ട്രത്തിന്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ എൻ്റെ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയുന്നു പറയാനുള്ളത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ബി ജെ പിക്കാരനോ നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരുമാവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യം പക്ഷെ നമ്മുടെ രാഷ്ട്രം നമ്മുടെ ധർമ്മം അതിനെ നിലനിർത്തി പോന്നു നമ്മുടെ പൂർവീകര് അത് നമ്മുടെ കയ്യിലേക്ക് അവർ തന്നു ആ തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ എന്റെയും നിങ്ങളുടെയും ധർമ്മം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ രാഷ്ട്രത്തിൽ ആര് ഭരിക്കട്ടെ ഈ രാഷ്ട്രം എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോവട്ടെ അതെല്ലാം തിരിച്ചു വന്നൊരു രാഷ്ട്രം അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത എത്രയോ യുഗങ്ങളായിട്ട് നിലനിന്നിട്ടും എന്തെല്ലാം ഇവിടെ ഉണ്ടായി മൂന്ന് പ്രധാനമന്ത്രിമാർ വധിക്കപ്പെട്ടു ഖാലിസ്ഥാൻ ഉണ്ടായി ഗോർഖാലാൻഡ് ഉണ്ടായി കാവേരി പ്രശ്നം ഉണ്ടായി ഇവിടെ രായലസീമയും ആന്ധ്രയും ഉണ്ടായി ആസാമിൽ വിപ്ലവം ഉണ്ടായി നാഗാ കലാപകാരികൾ ഉണ്ടായി മാവോയിസ്റ്റുകൾ ഉണ്ടായി അതേപോലെ കാശ്മീരിലെ വിഭജനം ഉണ്ടായി എല്ലാം കടന്നു പോയപ്പോഴും ഭാരതം പതറിയില്ല ഭാരതം പതറിയില്ല കഴിഞ്ഞ ജൂലൈ മാസത്തില് ന്യൂയോർക്കിലേക്ക് പോവാനൊരു ഉണ്ടായി ന്യൂയോർക്കിൽ പോയപ്പോ രണ്ടായിരത്തി ഒന്നില് ന്യൂയോർക്കിലെ രണ്ട് ടവറ് ടെററിസ്റ്റുകള് അടിച്ചു പൊട്ടിച്ചപ്പോൾ അവിടത്തെ രണ്ട് ടവറ് പത്ത് വർഷം കഴിഞ്ഞിട്ടും തിരിച്ച് നിർമ്മിച്ചിട്ടില്ല ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ കണ്ടത് ഏതാണ്ട് ഓരോ ദിവസവും പത്ത് ലക്ഷം രൂപയുടെ പത്ത് ലക്ഷം ഡോളറിന്റെ പുഷ്പങ്ങളാണ് ആ ടവർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഓരോരുത്തരും കൊണ്ടുപോയി ഇപ്പോഴും വെക്കുന്നത് ഇപ്പോഴും അവർ കരയുന്നു ആ ടവർ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി അത്യന്താധുനിക ലോകത്തിലെ ഒരു രാഷ്ട്രം പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഭാരതം അത് ചെയ്തിട്ടില്ല ബോംബെയിലെ താജ് ഹോട്ടൽ ആക്രമിച്ച് മൂന്നാം ദിവസം താജ് ഹോട്ടൽ നോർമലായി ആ ഹോട്ടലിന്റെ മുമ്പില് തട്ടുകടയിൽ ദോശ ഉണ്ടാക്കുന്നവരെ കണ്ടു ഞാൻ മൂന്നാം ദിവസം ഞാൻ വെറുതെ അവരോട് ഹിന്ദിയിൽ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇവിടെ ദോശ ഉണ്ടാക്കുന്നത് അവര് പറഞ്ഞ വരി എന്താ അറിയോ ബഹുത് സാരേ ലോക് ഇതർ സാഹബ് സബി ലോക് ദോശ കാക്കേ ജാ तो इसलिए हम डोसा बना रहे हैं इधर കുറേ അധികം ആൾക്കാർ ഈ താജ് ഹോട്ടൽ കാണാൻ വരുന്നുണ്ട് എല്ലാവരും ദോശ കഴിച്ചിട്ടാ പോണത് അത് കാരണം ഞങ്ങൾ ഇവിടെ ദോശ ഉണ്ടാക്കാം മൂന്ന് ദിവസം കൊണ്ട് നൂറ്റൻപത്തേഴ് പേര് മരിച്ച ബോംബെ ടാജിന്റെ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ ഭാരതീയർക്ക് സാധിച്ചു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ചൈന അമേരിക്കക്കാർക്ക് സാധിച്ചിട്ടില്ല ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ പട്ടടയിൽ കിടന്ന അച്ഛന്റെ ശരീരത്തിന് ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് പറഞ്ഞ സമയത്ത് ജീവനില്ലാത്ത അച്ഛനും അമ്മയും മകനോട് പറഞ്ഞു ഭൂതകാലത്തെ കുറിച്ച് ഓർക്കുക വർത്തമാനകാലത്തെ കുറിച്ച് ഓർക്കുക കർമ്മനിരതനായി ഇനിയും ജീവിക്കുക മകനെ നിനക്ക് നന്മ വരട്ടെ അതുകൊണ്ട് ഞാൻ മൂന്ന് വാക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു മൂന്ന് വാക്ക് the past the present and the future മൂന്ന് ഇംഗ്ലീഷ് വാക്ക് ഭൂതകാലത്തെ കുറിച്ച് ഓർമ്മിക്ക ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇന്നു മുതൽക്ക് നന്മയിലേക്ക് ജീവിക്കാൻ സാധിക്കണം ഇന്ന് എങ്ങനെ ജീവിച്ചു ഇതിൽ നിന്ന് നാളത്തേക്ക് നിങ്ങളുടെ മനസ്സ് ഉയരണം വളരണം അച്ഛനെയും അമ്മയെയും വീടും ലിംഗവും തീരുമാനിക്കാൻ ജഗതീശ്വരൻ സ്വാതന്ത്ര്യം തന്നിട്ടില്ല എങ്ങനെയുള്ള മനസ്സിനെ നിലനിർത്തണം എന്നുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആ മനസ്സില് ഇന്നലെ വരെ നിലനിർത്തിയ വാശി പക വിദ്വേഷം അഹങ്കാരം അസൂയ കുറയ്ക്കാൻ ശ്രമിക്കുക കുറയ്ക്കാൻ ശ്രമിക്കുക ഇന്ന് കുറേ കൂടി നന്മയിലേക്ക് പോകാൻ ശ്രമിക്കുക നാളെ മുതൽക്ക് നമ്മുടെ മനസ്സിനെ കുറേ കൂടി ഉയർത്താൻ ശ്രമിക്കുക ഓരോ ദിവസവും ഇതൊരു യജ്ഞമായി നടക്കട്ടെ ഈ മനസ്സിനെ ഉയർത്താൻ വേദത്തിന്റെ മന്ത്രങ്ങളിലൂടെ സന്ദേശങ്ങൾ എടുക്കാനും ഇതിഹാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ സന്ദേശങ്ങൾ എടുക്കാനും പുരാണത്തിലെ കഥകളിലൂടെ സന്ദേശങ്ങൾ എടുക്കാനും സാധിച്ചാൽ ഭാരതീയർ പറയുന്നു നിങ്ങൾ വേദം കേൾക്കണം നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അധകൃതനോ സവർണനോ അവർണനോ ആരുമാവട്ടെ വേദങ്ങൾ ജാതിക്കും മതത്തിനും ഇഷത്തിനും പ്രായത്തിനും വർഗവർണ ഭാഷാ വ്യത്യാസങ്ങൾക്കും അതീതമായ സന്ദേശങ്ങൾ മാത്രം നൽകി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു വേദങ്ങള് സവർണർക്ക് മാത്രമുള്ളതാണ് വേദം വായിച്ചാലും കേട്ടാലും ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണം വേദം പഠിക്കാൻ കുറെ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണൻ പറയുന്നു ഏതെങ്കിലും പുസ്തകത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു വരി കാണിച്ചു തരികയാണെങ്കിൽ നാലാമത്തെ വയസ്സില് എൻ്റെ അച്ഛൻ എൻ്റെ കഴുത്തിലിട്ട പൂണൂല് ഈ തൃക്കളത്തൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ തയ്യാറാ അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെന്ന് വരുത്തി തീർത്തു ഹിന്ദുക്കളെ തമ്മിൽ അടുപ്പിക്കാൻ അതിനകത്ത് ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും ലിംഗത്തിനും വർഗ വർണ്ണ രാജ്യ ഭാഷാ വ്യത്യാസങ്ങൾക്കും അതീതമായി മാനവരാശിയുടെ ശാശ്വതമായ നന്മയ്ക്കുള്ള സന്ദേശങ്ങൾ മാത്രമടങ്ങുന്നു അത് കേട്ട് മനസ്സിനെ ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്ക് ഉയർത്തുക ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്ക് ഉയർത്തുക അതേപോലെ ഇതിഹാസത്തിലെ രാമനും ലക്ഷ്മണനും ധർമ്മപുത്രരും കൃഷ്ണനും ദശരഥനും കൈകേയിയും മന്ദരയും രാവണനും വിഭീഷണനും ഗാന്ധാരിയും കുന്തിയും ശകുനിയും അവര് ജീവിച്ച പാഠമുണ്ട് അവർ ചെയ്ത നന്മകള് അതിന്റെ ബലം അനുഭവിച്ചത് ആരെല്ലാമാണ് അവർ ചെയ്ത തിന്മകള് അതിന്റെ ബലം അനുഭവിച്ചത് ആരാണ് ഇതിഹാസം വായിച്ച് ഇതിഹാസം പഠിച്ച് കർക്കിടകത്തിലെ ഒന്നാം തീയതി മുതൽക്ക് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ രാമായണം വായിച്ച് ആരും ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോയിട്ടില്ല പോവുകയുമില്ല എന്താ കാരണം രാമായണം വായിക്കുന്നത് സ്വർഗത്തിലേക്ക് പോവാനാണെന്ന് രാമായണത്തിലേ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ രാമായണം വായിക്കുന്നത് നിങ്ങൾ രാമനെ പോലെ ജീവിച്ചാൽ നിങ്ങൾ ഭരതനെ പോലെ ജീവിച്ചാൽ നിങ്ങൾ ശത്രുഘ്നെയോ കൈകേയിയെയോ മന്ദരയെയോ ദശരഥനെയോ രാവണനെയോ പോലെ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഗതി എന്താവും എന്ന് തിരിച്ചറിയാൻ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള ഒരു രാമന്റെ ചരിത്രം എഴുതി ആ ചരിത്രം വായിച്ചിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ വേണ്ടി അല്ല രാമായണം എഴുതിയത് ജീവിതാനുഭവങ്ങൾ മുഴുവനും അനുഭവിച്ചറിഞ്ഞ് ശരിയും തെറ്റും ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കാലദൈർഘ്യം നമുക്കില്ല അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഇത് ശരി ഇത് തെറ്റ എന്ന് തിരിച്ചറിഞ്ഞ് ശരി മാത്രം എടുക്കാനുള്ള അത്രയും കാലം നമ്മൾ ഈ ഭൂമിയിലില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യ നന്മ ചെയ്തവരുടെ നന്മകൾ എന്താണെന്ന് തിരിച്ചറിയുക തിന്മ ചെയ്തവരുടെ തിന്മ എന്താണെന്ന് തിരിച്ചറിയ രാവണനെ പോലെ മറ്റുള്ളവന്റെ ഭാര്യയെ തന്റെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചാൽ എന്തു സംഭവിക്കും ബാലിയും സുഗ്രീവനെയും പോലെ ജ്യേഷ്ഠാനുജന്മാര് വീട്ടിനകത്ത് യുദ്ധം ചെയ്താൽ പരിണത ബലം എന്തായിരിക്കും രാവണൻ എന്ന ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തില് കുംഭകർണൻ നിന്നപ്പോൾ എന്ത് സംഭവിച്ചു രാവണൻ എന്ന ജ്യേഷ്ഠന്റെ കൂട്ടത്തില് വിഭീഷണൻ എന്ന അനുജൻ നിൽക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്തു സംഭവിച്ചു ഇല്ലാളി വീരനും ധർമ്മബോധമുള്ളവനുമായ ധർമ്മപുത്രക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു കള്ളച്ചൂതാണെങ്കിലും ചൂത് കളിക്കാൻ അദ്ദേഹം പോകും ചൂതുകളിയുടെ പരിണത ഫലം എന്താ പതിമൂന്ന് വർഷം കാട്ടിൽ പോവേണ്ടി വന്നു പാണ്ഡവർക്ക് കാട്ടിൽ പോകാൻ കാരണമായത് കൗരവരല്ല അവനവന്റെ കയ്യിലിരുപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് വിവരിക്കുന്നു ഇതിൽ ദുര്യോധനനുണ്ട് കർണനുണ്ട് ദ്രോണരുണ്ട് ഇവർക്ക് ആർക്കും ശരശയ്യയിൽ കിടക്കേണ്ടി വന്നില്ല എന്തുകൊണ്ട് ഭീഷ്മർക്ക് മാത്രം കിടക്കേണ്ടി വന്നു ഉത്തരം ലളിതമാണ് ധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും ധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും അധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്തു ഭീഷ്മര് അതുകൊണ്ട് ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു എന്തുകൊണ്ട് കൗരവര് നൂറുപേരും കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചു വീണു ഉത്തരം ലളിതം അച്ഛന് കണ്ണു കണ്ടൂടാ അച്ഛന് കണ്ണ് കാണാൻ പറ്റാത്ത കുറവ് പരിഹരിച്ച് അമ്മ കണ്ണു തുറന്ന് മക്കളിൽ നന്മ വരുത്താൻ ശ്രമിച്ചിരുന്നു എങ്കില് കൗരവർ ഇത്രയും പേര് മരിക്കില്ലായിരുന്നു പകരം പാതിവൃത്യത്തിന്റെ പേരില് ഗാന്ധാരി കണ്ണുകെട്ടി നടന്നു പരിണത മക്കളെല്ലാം കുരുക്ഷേത്ര ഭൂമിയില് ഒരാള് പോലും അവശേഷിക്കാതെ ചത്തു വീണു കാരണം ആര് കൗരവരല്ല അമ്മ ഗാന്ധാരി മക്കൾക്ക് ശരീരം നൽകിയാൽ മാത്രം പോരാ നന്മ നിറഞ്ഞ മനസ്സും നൽകണം അത് അമ്മയുടെ ദൗത്യം ഭർത്താവില്ലാത്ത കുന്തി അഞ്ചു മക്കൾക്ക് പതിമൂന്ന് വർഷം കാട്ടിൽ പോയി കിടക്കേണ്ടി വന്നിട്ടും ആ മക്കളുടെ മനസ്സില് വാശിയും പകയും വിദ്വേഷവും വളർത്തിയില്ല അതുകൊണ്ട് യുദ്ധത്തിൽ അവർ മരിച്ചില്ല ഹസ്തിനപുരത്തിന്റെ രാജാക്കന്മാരായി വാണരുളുവാൻ സാധിച്ചു കാരണം മക്കളിൽ വിദ്വേഷവും വാശിയും അഹങ്കാരവും വളർത്താത്ത അമ്മ കുടുംബ ബന്ധം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം മക്കൾക്ക് ശരീരം നൽകിയാൽ മാത്രം പോരാ നൽകിയ ശരീരത്തിനെ വളർത്താൻ മൂന്ന് സെന്റിമീറ്റർ ഉയരം കൂട്ടുന്ന കോംപ്ലാൻ മാത്രം കൊടുത്താൽ പോരാ Boost is the secret of my energy പോരാ നന്മ നിറഞ്ഞ മനസ്സ് കൂടി കൊടുക്കണം അത് അമ്മയുടെ ദൗത്യം അച്ഛന്റെ ദൗത്യം കുടുംബ ബന്ധം ദൃഢമല്ലെങ്കിൽ ശരീരം കുട്ടികളുടെ വളരും മനസ്സ് വളരില്ല വളരാത്ത മനസ്സുമായി സമൂഹത്തിൽ ഇറങ്ങിയ മക്കള് എന്തു ചെയ്യുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ശരീരം വളർന്നിട്ടുണ്ട് മനസ്സ് വളർന്നിട്ടില്ല ആ മക്കൾക്ക് കൊടുക്കേണ്ട സന്ദേശം ഇന്നലെ വരെ കൊടുത്തിട്ടില്ലെങ്കിൽ പാസ്റ്റ് എൻ്റെ മുമ്പിലിരിക്കുന്ന മാതാപിതാക്കളോട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായ ഗോപാലകൃഷ്ണൻ പറയുന്നു മൂന്നാമത്തെ വയസ്സു മുതൽക്ക് ആ മക്കൾക്ക് കൊടുക്കേണ്ട നന്മകൾ കൊടുക്കുക നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവരിരുന്ന് തരും അവരുടെ തരംഗ ദൈർഘ്യത്തിൽ പറഞ്ഞു കൊടുക്കുക ചിരിച്ച മുഖവുമായി പറഞ്ഞു കൊടുക്കുക മക്കളുടെ തലയിലടക്കി കൈവച്ച് അനുഗ്രഹിക്കുക നന്നായി വരണം മകനെ ഒന്ന് തലോടുക അമ്മ എന്നും നിന്റെ കൂടെ ഉണ്ടാവും അച്ഛൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും അവന് അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോ പറയണം നിങ്ങള് നിന്നെ പോലൊരു മകനെ കിട്ടിയത് അമ്മയുടെയും അച്ഛന്റെയും പുണ്യമാണെന്ന് അവന് തോന്നണം മകൾക്ക് തോന്നണം ഇതുപോലൊരു അമ്മയുടെയും അച്ഛന്റെയും മകനായി മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് സുഹൃതമാണെന്ന് അത്ര വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല എൻ്റെ മകൻ അടുത്ത് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് നിന്നെ പോലൊരു മകനെ കിട്ടിയത് അച്ഛൻ്റെയും അമ്മയുടെയും പുണ്യം അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് ഒരു വരി നിങ്ങൾ അവന് വേറെ ഒന്നും കൊടുക്കണ്ട നിന്നെ പോലൊരു മകനെ മകളെ കിട്ടിയത് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കുന്നു എന്താ വിഷമം അത് പറയാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ എന്താ വിഷമം നീ നന്നായി വരുമെന്ന് പറയാൻ എന്താ വിഷമം അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാൻ എന്താ വിഷമം ഞങ്ങളുടെ ജീവിതത്തില് എന്നും നന്മ നിന്റെ വളർച്ചയാണ് മകനെ എന്ന് പറയാൻ എന്താ വിഷമം സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോ ഗേറ്റ് വരെ കൊണ്ടാക്കാൻ എന്താ വിഷമം തിരിച്ചു വരുമ്പോ ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാൻ എന്താ വിഷമം ഒരഞ്ചു പൈസയുടെ ചെലവില്ല ചെയ്തുകൂടെ നമുക്ക് ഇന്നലെ വരെ ചെയ്തിട്ടില്ല past forget about it start from today ചെയ്യണം ഗോപാലകൃഷ്ണന്റെ അഭ്യർത്ഥനയല്ല നിർദ്ദേശമാണ് അങ്ങനെ നിർദ്ദേശിക്കാൻ അവകാശമുള്ളത് കൊണ്ട് നിർദ്ദേശിക്കുന്നു നിർദ്ദേശിക്കാനുള്ള അഹങ്കാരം ഉള്ളത് കൊണ്ടല്ല അവകാശമുള്ളത് കൊണ്ട് ഇന്നു മുതൽക്ക് ചെയ്യണം അറിയാതെ പോലും അറിയാതെ പോലും എൻ്റെ മുമ്പിലുള്ളവര് മക്കളെ ശാപവാക്കുകൾ ഉപയോഗിക്കരുത് നീ നന്നാവില്ല നീ ശരിയാവില്ല നിന്നെ പോലൊരു മകനെ കിട്ടിയത് എന്റെ ഗതികേടാണ് ഈശ്വര നിന്നെ പോലൊരു മകനെ വളർത്തേണ്ടി വന്നത് എൻ്റെ പാപബലമാണ് പറയുന്ന അമ്മമാരുണ്ട് കേരളത്തില് എനിക്ക് നേരിട്ടറിയാം കേട്ടിട്ടുണ്ട് ഞാൻ എന്റെ അടുത്ത് പറയുന്നത് എന്റെ മകനെ കുറിച്ച് മാത്രം സാറ് ചോദിക്കല്ലേ സാറേ അവൻ നന്നാവില്ല ഞാൻ ചെയ്ത കഴിഞ്ഞ ജന്മത്തെ പാപത്തിന്റെ ബലാണ് അവൻ കുട്ടിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയുന്നു ഞാൻ അവിടെ വെച്ച് പറഞ്ഞു ആ കുട്ടിക്ക് ഇതുപോലൊരു അമ്മയെ കിട്ടിയതാണ് ആ കുട്ടിയുടെ ഗതികേട് ആ സദസ്സിൽ പറഞ്ഞ് ഞാൻ ചായ കുടിക്കാതെ ഇറങ്ങി വന്നു ആ കുട്ടിക്ക് ഇതുപോലൊരു അമ്മയെ കിട്ടിയതാണ് ആ കുട്ടിയുടെ ഗതികേട് അന്ന് ആ മകൻ രാത്രി എന്നെ വിളിച്ചു സാറേ ഇന്ന് വരെ എൻ്റെ വീട്ടിലേക്ക് വരുന്നവരെല്ലാം എന്നെ കുറ്റം പറയുകയാണ് പതിവ് സാറേ ഇന്നാണ് സാർ മാത്രം എൻ്റെ കൂട്ടത്തിൽ നിന്നൊരു വരി പറഞ്ഞു സാർ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാ എൻ്റെ ശിഷ്ടകാല ജീവിതം ഞാൻ സാറിൻ്റെ കൂട്ടത്തിൽ ചെലവഴിക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞു മോനെ അമ്മയെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം നിന്റെയാണ് ചെയ്യാം സാറേ എന്ന് പറഞ്ഞു ഒരു വരിയെ ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ മുമ്പിലുള്ളവരോട് പറയുന്നു മൂന്നാമത്തെ വയസ്സ് മുതൽക്ക് മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക നല്ല അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക നല്ല കഥകളിലൂടെ സന്ദേശങ്ങൾ കൊടുക്കുക I would like to repeat once again give the messages give the experiences give the stories അവരുടെ മനസ്സ് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകാതിരിക്കില്ല കാലചക്രം തിരിയുമ്പോൾ അവർക്ക് സമയമില്ലാത്ത കാലത്ത് നിങ്ങൾക്ക് സമയമുണ്ട് അപ്പ മകനെ വിളിച്ചിരുത്തിയാൽ അവൻ വന്നിരിക്കില്ല കാരണം അവന് വേറെ ജോലിയുണ്ടേ അവന് പഠിക്കാനുണ്ട് ചെറുപ്പത്തിൽ അവനോട് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല മൂന്നാമത്തെ വയസ്സില് ഈ സന്ദേശങ്ങളും അനുഭവങ്ങളും കഥകളും കൊടുത്ത് ആറോ ഏഴോ വയസ്സാവുമ്പോ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത് ഒമ്പതും പത്തും വയസ്സാവുമ്പോ നമ്മുടെ മകൻ ചിലപ്പോ പറയും അമ്മ പറയണത് മുഴുവനൊന്നും ശരിയല്ല അപ്പ അവനോട് പറയണം അമ്മ ചെയ്യുന്നതിലും കുറവുണ്ടെങ്കിൽ എൻ്റെ മകൻ അമ്മയുടെ തെറ്റും ചൂണ്ടിക്കാണിക്കണം അമ്മയും തിരുത്താൻ തയ്യാറാണ് അപ്പ അവൻ പറയും ഇതുപോലൊരു അമ്മയെ കിട്ടിയത് എൻ്റെ പുണ്യാണെന്ന് അപ്പോഴേ പറയുള്ളൂ മകനെ അടിച്ചല്ല വളർത്തേണ്ടത് തലോടി വളർത്തണം മകളെയും അങ്ങനെ തന്നെ അവർക്കൊരു ലക്ഷ്മണ രേഖയുണ്ട് സീതാദേവിക്ക് ലക്ഷ്മണൻ വരച്ചതുപോലെ ആ ലക്ഷ്മണ രേഖ വരയ്ക്കേണ്ട കാലത്ത് അച്ഛനും അമ്മയും മക്കൾക്ക് വരയ്ക്കണം അച്ഛനും അമ്മയ്ക്കും ഒരു ലക്ഷ്മണ രേഖയുണ്ട് അവരും അത് കടക്കരുത് അങ്ങനെ കടക്കുമ്പോഴാണ് സീതാദേവിക്ക് സംഭവിച്ച സർവനാശം നമ്മുടെ മകൾക്കും മകനും ഭാര്യയ്ക്കും സംഭവിക്കുന്നത് ഇതിഹാസം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ലക്ഷ്മണരേഖയുണ്ട് ഉണ്ട് ലക്ഷ്മണരേഖ കടന്നാൽ സംഭവിക്കുന്നത് സീതാദേവിക്ക് സംഭവിച്ചതുപോലെ ആയിരിക്കും പത്തും പതിമൂന്നും വയസ്സാവുമ്പോ കുട്ടികളെ വിളിച്ചിരുത്തി ഉപദേശം കൊടുക്കാൻ ശ്രമിക്കുമ്പോ അവൻ പറയും അമ്മയുടെ ഉപദേശം എനിക്ക് വേണ്ട അച്ഛന്റെ ഉപദേശം എനിക്ക് വേണ്ട മകളും പറയും കൊടുക്കേണ്ട സന്ദേശങ്ങള് കൊടുക്കേണ്ട കാലത്ത് കൊടുക്കേണ്ടവര് കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് എടുക്കേണ്ടവരെടുത്തിട്ടില്ല കൊടുക്കേണ്ട സന്ദേശങ്ങള് കൊടുക്കേണ്ടവര് കൊടുക്കേണ്ട കാലഘട്ടത്തില് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് എടുക്കേണ്ടവരെടുത്തിട്ടില്ല പരിണത ഫലം പതിമൂന്നും പതിനാലും വയസ്സ് കഴിയുമ്പോൾ അമ്മമാര് ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് മകളെയും മകനെയും കൗൺസിലിങ്ങിന് വിധേയമാക്കണം ഉപദേശിക്കണം നേരത്തെ തന്നെ അരമണിക്കൂർ ശരീരം കൊടുത്ത അമ്മയും അച്ഛനും നന്മ നിറഞ്ഞ മനസ്സുകൂടി കൊടുത്തിരുന്നെങ്കില് ഭൂതകാലത്തിലെ പ്രവൃത്തികള് വർത്തമാന കാലത്തിനും ഭാവി കാലത്തിനും നന്മയുള്ള രീതിയിൽ വരണം the past the present and the future മൂന്ന് വാക്കുകൾ അതേപോലെ മൂന്ന് വാക്കുകൾ ഞാൻ ഒന്നുകൂടി പറയുന്നു ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാന്നിബോധത നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു എനിക്ക് ഉത്തിഷ്ഠത ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് അപ്പ് ജാഗ്രത be aware that you are not permanent here പ്രാപ്യവരാ നിബോധത enlighten yourself by acquiring knowledge ഇതാണ് അതിന്റെ അർത്ഥം മലയാളത്തിൽ പറയാം ഉത്തിഷ്ഠത ചൈതന്യവത്തായി എഴുന്നേറ്റു നിൽക്കുക യമധർമ്മ രാജാവ് നചികേതസ്സിന് പറഞ്ഞു കൊടുത്ത ഉപദേശാണ് ഉത്തിഷ്ഠത ചൈതന്യവത്തായി എഴുന്നേറ്റ് നിൽക്കുക ജീവിതത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് ലാഭമുണ്ട് നഷ്ടമുണ്ട് നല്ലത് പറയുന്നവരുണ്ട് ചീത്ത പറയുന്നവരുണ്ട് സുഹൃത്തുക്കളുണ്ട് ശത്രുക്കളുണ്ട് ചിരിയുണ്ട് കരച്ചിലുണ്ട് ജനനമുണ്ട് മരണമുണ്ട് ഇതെല്ലാമുള്ള ജീവിതത്തില് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളെ ചൈതന്യവത്തായി എഴുന്നേറ്റ് നിൽക്കുക ഏതു പ്രശ്നത്തെയും അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം ഉണ്ടാവണം നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒന്നും ഞാൻ തളർന്നില്ല കൈലാസത്തിൽ ഒറ്റയ്ക്ക് പോയി അൻപത്തിരണ്ട് കിലോമീറ്റർ നടന്നു പട്ടികൾ മാത്രം ഒരു മനുഷ്യനില്ലാതെ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് അടി മുകളില് ഒറ്റയ്ക്ക് അൻപത്തിരണ്ട് കിലോമീറ്റർ മൂന്ന് രാത്രിയും പകലും കൊണ്ട് നടന്നു ഒന്നും തോന്നിയില്ല മൈനസ് പത്ത് ഡിഗ്രി സെന്റിഗ്രേഡ് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ഒറ്റയ്ക്ക് കേറി അമർനാഥ് പതിനാലായിരത്തി എഴുന്നൂറ് അടി ഒന്നും തോന്നിയില്ല ചൈനയിലെ വൻമതിലില് വഴിതെറ്റി ആറ് കിലോമീറ്റർ താഴത്തേക്ക് ഇറങ്ങി പിന്നെ കയറാൻ വയ്യ എനിക്ക് ചത്തുപോയില്ല എന്നാലും കേറി ആറ് കിലോമീറ്റർ വഴിതെറ്റി തിരിച്ച് എൻ്റെ മനസ്സ് എൻ്റെ ശരീരത്തെ തളർത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഉത്തിഷ്ഠത ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് എന്തു പ്രശ്നം ലോകത്തിലുണ്ടായാലും ഓർമ്മിക്കുക അതിനെ അഭിമുഖീകരിക്കേണ്ടത് ശരീരമല്ല മനസ്സിനെയാണ് ആ മനസ്സാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത് ആ മനസ്സിനെ ഉയർത്തുക ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തളരാതിരിക്കുക വേണ്ടതിനും വേണ്ടാത്തതിനും പോയി ചെന്ന് പ്രശ്നം വെക്കാതിരിക്കുക നമ്മളിപ്പോ ചെയ്യുന്നു അത് ജ്യോത്സ്യന്റെ അടുത്ത് ചെന്ന് പ്രശ്നം വെക്കും പ്രശ്നം വെക്കുന്ന ആളുടെ പേര് തന്നെ പ്രശ്നക്കാരൻ അതാണ് പ്രശ്നം വെക്കുന്ന ആളുടെ പേര് ഞാനിട്ട പേരല്ലാതെ പ്രശ്നം വെക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് അവനവൻ പരിഹരിക്കേണ്ടതിന് പകരം ജ്യോത്സ്യന്റെ അടുത്ത് ചെന്ന് കവടി നിരത്തി പ്രശ്നപരിഹാരം കാണാൻ സാധിക്കുമെന്ന് ധരിക്കുന്നത് അബദ്ധം ഏഴു വർഷം ജ്യോതിഷം പഠിച്ചാളാ ഗോപാലകൃഷ്ണൻ ഇല്ലെങ്കിൽ ഞാനിത് പറയില്ല ജ്യോതിഷത്തിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് പേജുള്ള പുസ്തകം ഇന്നും ഒരാളും പറഞ്ഞിട്ടില്ല അതിലെ ഒരു വരി തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു ജ്യോത്സ്യനും പറഞ്ഞിട്ടില്ല ഗോപാലകൃഷ്ണൻ എഴുതിയത് തെറ്റാണെന്ന് അതുകൊണ്ട് തന്നെ പറയുന്നു അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുന്നത് പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗം കൊടുക്കണം പക്ഷെ അത് എന്റെ പാപം തൃക്കളത്തൂർ ഭഗവതിയുടെ തലയിൽ കെട്ടി അല്ല വഴിപാടിന് കൊടുക്ക എന്റെ മകൻ ജയിക്കുമെന്ന് ഉറപ്പില്ല അവന് ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ അമ്പലത്തിൽ വഴിപാടിന് കൊടുത്തുകൊണ്ട് കിട്ടില്ല എന്റെ വീട്ടില് വാതിൽക്കല് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം യഹോവ ഈ വീടിന്റെ നിത്യ സന്ദർശകൻ അല്ലാഹു ഈ വീടിന്റെ നാഥൻ എന്ന് എഴുതുമ്പോ ചുവട്ടില് ബ്രാക്കറ്റിൽ എഴുതുക ഞാൻ കൊളമാക്കിയ വീടിന്റെ എന്ന് കൂടി ഞാൻ കൊളമാക്കിയ വീടിന്റെ ചൈതന്യം ഗുരുവായൂരപ്പൻ ഐശ്വര്യം അല്ലാഹു നമ്മൾ കുളമാക്കിയ വീടിനെ ശരിയാക്കേണ്ടത് നമ്മള് ഇത് യുക്തിവാദിയുടെ വാക്യൊന്നുമല്ല ശരിക്ക് വേദം പഠിച്ച ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ അതുകൊണ്ട് എന്റെ വീട് ശരിയാക്കേണ്ടത് നമ്മുടെ പ്രവൃത്തി ഈ വീടിന്റെ ഐശ്വര്യം അങ്ങനെ ശരിയാക്ക ഉത്തിഷ്ഠത എന്റെ ശരീരം ടെമ്പററി എല്ലാ ബന്ധനങ്ങളും ടെമ്പററി എല്ലാം ടെമ്പററിയാണ് അപ്പോ കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും വെട്ടിപ്പിടിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും തട്ടിപ്പറിച്ചതും പറ്റിച്ചെടുത്തതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല എത്ര വലിയവനാണെങ്കിലും വില്ലാളി വീരനാണെങ്കിലും വീരശൂര പരാക്രമിയാണെങ്കിലും ഈ ശരീരം അഗ്നിയിലിട്ട് കത്തിച്ചാൽ അൻപത്തെട്ട് ഗ്രാം ചാരം അൻപത്തെട്ട് ഗ്രാം ചാരം അതിന് പി എച്ച് ഡി ഉണ്ടെങ്കിലും അതിന് ഡീലിറ്റ് ഉണ്ടെങ്കിലും ചാരത്തെ ആരും ബഹുമാനിക്കാൻ പോണില്ല ഓർമ്മിക്കുക കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം ഞാൻ ഈ ഭൂമിയിലുണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും ഞാൻ ഈ ഭൂമിയിലില്ല എത്ര കാലം ജീവിക്കുന്നുള്ളൂ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ജീവിക്കുന്നിടത്തോളം എങ്ങനെ ജീവിക്കുന്നു ധന്യമായ ജീവിതം നയിക്കാൻ ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്ക് വളരുക ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്ക് വളരുക വളരാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവുക വളരാനുള്ള ജ്ഞാനശക്തി ഉണ്ടാവുക വളരാനുള്ള ക്രിയാശക്തി ഉണ്ടാവുക മൂന്ന് വാക്ക് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇന്നലെ വരെ ഇല്ലാത്ത ഇച്ഛാശക്തി ഇന്നുണ്ടാക്ക ഇന്നും ഉള്ളതിനെ നാളെ വീണ്ടും വർദ്ധിപ്പിക്ക ഇന്നലെ വരെ കുറഞ്ഞ ജ്ഞാനശക്തി ഇന്ന് കൂട്ടുക ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്ക് കർമ്മ നിരതരായ ജീവിതം വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും രോഗികൾക്കും വൃദ്ധർക്കും അനാഥർക്കും വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലെ കുറേ സമയം കുറേ ഊർജം കുറേ സമ്പത്ത് മാറ്റിവെക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവുക ജ്ഞാനശക്തി ഉണ്ടാവുക ക്രിയാശക്തി ഉണ്ടാവുക ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും വളരുക വളരുമ്പോ ഓർക്കുക ഉത്തിഷ്ഠത ചൈതന്യവത്തായി എഴുന്നേറ്റ് നിൽക്കുക ജാഗ്രത നമ്മൾ ഈ ലോകത്തിൽ പെർമനന്റ് അല്ല ഓർമ്മിക്കുക പ്രാപ്യവരാ നിബോധത അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടിക്കൊണ്ട് മുമ്പോട്ട് പ്രയാണം ചെയ്യുക അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടിക്കൊണ്ട് പ്രയാണം ചെയ്യുക സാധിക്കണം ലോകത്തിലെ ഏത് വ്യക്തിയും പറഞ്ഞത് നമുക്ക് പ്രയോജനപ്പെടുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുക അത് ഭഗവാൻ ശ്രീകൃഷ്ണനോ വിവേകാനന്ദനോ ശങ്കരാചാര്യരോ മഹാത്മാഗാന്ധിയോ സോക്രട്ടീസോ രാമകൃഷ്ണ പരമഹംസരോ യേശുക്രിസ്തുവോ മുഹമ്മദ് നബിയോ ലെനിനോ സ്റ്റാലിനോ മാവോയോ എങ്കിൽസോ നമുക്ക് പ്രയോജനപ്പെട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക ആര് പറഞ്ഞു എന്നുള്ളതല്ല പറഞ്ഞത് നമുക്ക് പ്രയോജനമുണ്ടോ എന്നുള്ളത് അതായിരിക്കട്ടെ മുദ്രാവാക്യം പ്രയോജനമില്ലാത്ത ഏത് വാക്ക് ലോകത്തിലെ ഏത് മഹാൻ പറഞ്ഞാലും ചുമ്മാ തട്ടിക്കളയുക ചൈനയില് പതിനാല് ദിവസം നിന്നപ്പോ എനിക്ക് അവിടെ ലെനിന്റെ പടം കാണാൻ സാധിച്ചില്ല മാർക്സിന്റെയും കണ്ടില്ല അവിടെ ഏങ്കൽസിന്റെയും കണ്ടില്ല ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും കണ്ടില്ല എ കെ ഗോപാലന്റെയും കണ്ടില്ല ചൈനയില് അവിടെ ഒരാളുടെ ചിത്രമേ ഉള്ളൂ മാവോ സേത്തുങ്ങിന്റെ മാവോ സേത്തുങ്ങിന്റെ ഡെഡ് ബോഡിയുടെ ഒന്നര മീറ്റർ അടുത്തു പോയി നിന്ന് കൈ രണ്ടും കൂപ്പി തൊഴാൻ ഗോപാലകൃഷ്ണന് ഭാഗ്യമുണ്ടായി കൈ രണ്ട് കൂപ്പി തൊഴുതിട്ടാ ഞാൻ വന്നത് ടിയാനന്മൻ സ്ക്വയറിന്റെ മുമ്പിലുള്ള മാവോ സേത്തുങ്ങിന്റെ ഗ്രൗണ്ടില് മുഖത്ത് ലൈറ്റ് അടിച്ച് ആ കിടപ്പ് നേരിട്ട് കാണാൻ സാധിച്ചു ഡെഡ് ബോഡി ഇപ്പോഴും മറവ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എന്റെ കൂട്ടത്തില് അവിടെ വർക്ക് ചെയ്യുന്ന ബെയ്ജിങ്ങിൽ വർക്ക് ചെയ്യുന്ന മലയാളികളായ റഷ്യയിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞു റഷ്യയിൽ മാവോ സേത്തുങ്ങിന്റെ പടം വെച്ചിട്ടില്ല റഷ്യയിലും ഇ എം എസിന്റെയോ എ കെ ജിയുടെയോ വെച്ചിട്ടില്ല എന്നിട്ട് അവരെന്നോട് പറഞ്ഞു സാറേ ഇന്ത്യക്കാർ മാത്ര വിദേശത്തിലുള്ള നേതാക്കളുടെ പടം വെക്കുന്നത് നമ്മൾ എന്തിനാ വെക്കുന്നത് ഞാൻ പറഞ്ഞു എന്നെങ്കിലും കേരളത്തിൽ ചെന്ന് പ്രഭാഷണം നടത്താൻ അവസരം കിട്ടിയാൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ മൈക്കിലൂടെ പറയാം ഈ നാടിന് വേണ്ടി ജീവിച്ചവര് എ കെ ജി ഈ നാടിന് വേണ്ടി ജീവിച്ചവർ ഇ എം എസ് അവരവരുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടിയുള്ള ചിത്രമേ വെക്കണുള്ളൂ എങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവരെ വെച്ചാ പോരെ പക്ഷേ ലെനിൻ പറഞ്ഞതും സ്റ്റാലിൻ പറഞ്ഞതും മാവോ പറഞ്ഞതും ഭാരതത്തിന്റെയും ഭാരതീയരുടെയും നന്മയ്ക്ക് പ്രയോജനപ്പെടുമെങ്കിൽ എടുക്കണം കാരണം ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വത നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിലെല്ലായിടത്തു നിന്ന് നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാണ് വേദം എഴുതിയ ഋഷിവര്യന്മാര് അതുകൊണ്ട് പ്രാപ്യവരാനിബോധത അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി ഉയരുക വളരുക അപ്പൊ ആദ്യം പറഞ്ഞ മൂന്ന് വാക്ക് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ രണ്ടാമത് കയറി ഇടയ്ക്ക് പറഞ്ഞത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി കുറെ കൂടുതൽ വിവരിച്ചത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത ഇനി പറയുന്ന മൂന്ന് വാക്ക് വേദം ഇതിഹാസം പുരാണം ഒറ്റ വരിയിൽ പറഞ്ഞു തീർക്കാം വേദത്തിലെ സന്ദേശങ്ങൾ കേൾക്കുക നിങ്ങൾ ഈ ലോകത്തിലെ ഏത് മനുഷ്യനുമാവട്ടെ